കാലത്തിൻ തേരിൽ നിന്നും കുഴലുതുയർന്നപ്പോളത്തു പോയി മണിസനും കോടി സംശവർഷങ്ങൾ ഇരുപത്തേഴല്ലേരും നൂറു നൂറ്റാണ്ടിൻ ഭാവം ചോടിയ കോയിൽ ദൂരെ ദൂരെയായി പറന്നു പോയി കാലത്തിൻ തേരിൽ നിന്നും കുഴലു തുയന്നപ്പോളത്തു പോയി മണിസോനം ബോബി സൈൻസോ വർഷങ്ങൾ ഇരുപത്തേഴിലും നൂറു നൂറ്റാണ്ടിൻ ഭാവം ചോടിയ കുയിൽ ദൂരെ ദൂരെയായി പറന്നു പോയി ഒരിക്കൽ കാമം ചുണ്ടിൽ ചുണ്ടിച്ചൊരിക്കൽ പോലും യാത്ര തന്നെയില്ലവാർ മൂക്കം കോടും കാറ്റുറങ്ങിടും ചെപ്പുകൾ തുറന്നു കൊണ്ടനായ സൂര്യൻ കോടി കരങ്ങൾ നീട്ടി പിഴിഞ്ഞുണക്കും കരിയില കാടുകൾ തേടിപ്പോയി തെങ്ങിയില്ലൊരു കാംസഖകൾ നിൻമുഖമാം ചുണ്ടിൽ ചുണ്ടിച്ചൊരിക്കൽ പോലും യാത്ര ചൊല്ലിയില്ലവർ മുഖം കൊടുങ്കാറ്റുറങ്ങിടും ചെപ്പുകൾ തുറന്നു കൊണ്ടനയ സൂര്യൻ കോടി കരങ്ങൾ നീട്ടി പിഴിഞ്ഞുണക്കും കരിയില കാടുകൾ തേടിപ്പോയി ആളൊഴിഞ്ഞ മഹത്വം രസിക്കുന്നു അണയ സൂര്യനിലെ മാനത്തിൻ മടിയിലൊഴുകിയെത്തും കൊച്ചു രാക്കുയിൽ രാഗം കേട്ടും എന്തിനെ നാടുന്നു ആളൊഴിഞ്ഞെന്നും നിത്യം പറക്കും കോങ്കോടിൻ പൂവും ചിറകിൽ കോഴിഞ്ഞോരാൻ വസന്തം തേടി തേടി പ്രകാശിക്കുമീ അണയാ സൂര്യനിലെ മാനത്തിൻ മടിയിലൊഴുകിയെത്തും കൊച്ചു രാക്കുയിൽ രാഗം കേട്ടിൻ എന്തിനെ നാടും ചന്തിമഴയാക്കുവാൻ പറഞ്ഞെന്ത് തിരികെ പറക്കുന്നു വാനവും മറച്ചു കൊണ്ടുയരും കർമ്മികൂട്ടങ്ങളിൽ വിദ്യുത്സാരം പോലെയാക്കുയിൽ പുത്തൻ ഊർജധാരയായി തപ്ത ബാർപ്പവും ചന്തിമഴയാക്കുവാൻ പറഞ്ഞെന്ത് തിരികെ പറക്കുന്നു സംഘഗാനങ്ങൾ പാടും ശ്യാമമേഘങ്ങൾ കോടും കാറ്റുമായി കൈകോത്തന്റെ ഓതിടുന്നതേ മന്ത്രം സത്യമായി സത്യം കാക്കും ജ്വാലയായി വെളിച്ചമായഗ്നിയായൊഴുകട്ടെ അക്ഷരമാനർഗളം സംഘഗാനങ്ങൾ പാടും ക്ഷാമമേഘങ്ങൾക്കോടും കാറ്റുമായി കൈകോത്തന്റെ ഓതിടുന്നതേ മന്ത്രം സത്യമായി സത്യം കാക്കും ജ്വാലയായി വെളിച്ചമായഗ്നിയായൊഴുകട്ടെ അക്ഷരമാനർഗളം അത്തിവേരുകൾ തോണ്ടിയ മർഷം പറിച്ചറി മരണം പഠിപ്പിക്കാൻ എഴുതാതിരിക്കുക അത്തിവേരുകൾ തോണ്ടിയ മർഷം പറിച്ചെറിഞ്ഞുറങ്ങ പഠിപ്പിക്കാൻ എഴുതാതിരിക്കുക ദൈവം അജ്ഞത ചേകുത്താനും നേർക്കുനേരവരുടെ പടയോട്ടം ജീവിതം അറിവാക്കുന്നു ദൈവം അജ്ഞാതാറ്റെകുത്താനും നേർക്കുനേരാവരുടെ പടയോട്ടം ജീവിതം ജൂഡാസു ചിരിക്കുന്നു ചിരിക്കുന്നു ശ്വാസത്തിൻ പേരും പറ മുഴക്കം മുടങ്ങുന്നു ശരപഞ്ചരങ്ങളിൽ പിടയും കരൾ കരിഞ്ഞു കൊടുങ്കാറ്റിൽ ഞങ്ങൾ പൊൽക്കാടാണുത്രേ ജൂഡാസു ചിരിക്കുന്നു സിയയെ ചിരിക്കുന്നു ശ്വാസത്തിൻ പേരും പാറ മുഴക്കം മുടങ്ങുന്നു ശര പിടയും കരൾ കരിഞ്ഞുയരും കൊടുങ്കാറ്റിൽ ഞങ്ങൾ പൊൽക്കാടാണുത്രേ അമക്ഷംവിഷാദമായി മാറ്റുവാനെല്ലാം സഹിച്ചിടുവാൻ വിലങ്ങുകൾ ക്രിസ്തു പോചയം ചൂടി ആത്മപീഡനത്തിൻ്റെ കാട്ടുപാതക തോറും ആനന്ദം തേടാൻ നമ്മൾ ലോകരാജ്യങ്ങൾ പാടിച്ചിടുവാൻ പരിസന്നാക്കായുധം ബൈബിൾ ജൂഡസ് ഇളകി ചിരിക്കുന്നു നെടുങ്കൺ ലോഹയ്ക്കുള്ളിൽ ആനർഷം വിഷാദമായി മാറ്റുവാനെല്ലാം സഹിച്ചിടുവാൻ വിലങ്ങുകൾ ക്രിസ്തു പോചയം ചൂടി ആത്മപീഡനത്തിൻ്റെ കാട്ടുപാതകൾ തോറും ആനന്ദം തേടാൻ ലോകരാജ്യങ്ങൾ ഇളകി ചിരിക്കുന്നു നെടുങ്കൺലോകയ്ക്കുള്ളിൽ റബ്ബല്ല നീട്ടും കയ്യായുണി സബ്ഗോതമ്പായി ഡെലിഗേഷൻ സ്റ്റുഡൻറ് എക്സ്ചേഞ്ചായി ട്രെയിനായി അത്തിവാരങ്ങൾ തോറും ചിരിക്കുന്നു സിയയെ ബലിപീഠങ്ങൾ ചരിത്രത്തിൻ്റെ അത്താണികൾ പ്രോത്സല്ലാഭിട്ടും കയ്യായുണി സദ്ഗോതമ്പായി ഡെലിഗേഷൻ സ്റ്റുഡൻറ് സ്റ്റാൻഡായും ട്രെയിനായി തോറും ചിരിക്കുന്നു സിയയെ ബലിപീഠങ്ങൾ ചരിത്രത്തിൻ്റെ അത്താണികൾ കാലത്തിൻ തേരിൽ കാത്തു പോകാനിസ്ഥാനം കോപി സംസാരങ്ങൾ ഒരു പത്തേഴിലിരുന്നൂറു നൂറ്റാണ്ടിൻ ഭാവം ചൂടിയ കുയിൽ ദൂരെ ദൂരെയായി പറന്നു പോയി കാലത്തിൻ തേരിൽ നിന്നും കുഴലുത്തുയർന്നപ്പോൾ ഓർത്തു പോയി മണിസ്ഥാനം കോപി സംസാരങ്ങൾ ಕತ್ತಲಲ್ಲಿ